യാഗപുരുഷൻ കഷ്ടതകൾ അനുഭവിക്കണമെന്ന നികൃഷ്ടമായ സാഡിസ്റ്റിക് വിഷന് കോശി എബ്രഹാം കൊടുത്തിരിക്കുന്ന വൈദിക വരികള് അത് വീണ്ടും ഋഗ്വേദത്തിൽ നിന്നാണ് ഐതരേയ ബ്രാഹ്മണത്തിൽ നിന്നല്ല ശതപഥ ബ്രാഹ്മണത്തിൽ നിന്നല്ല തികച്ചും വ്യത്യസ്തമായ മറ്റൊരു പുസ്തകത്തിൽ നിന്ന് ഹയോന വിദ്വാൻ ധുരി താം വഹാമി പ്രതരണീം അപശ്യാവം നശ്മി വിമുചം നാവൃതം പുനർവിദ്വാൻ പഥപുര ഏത ഋജുനേഷതി ഇതിന്റെ അർത്ഥം യാഗപുരുഷൻ കഷ്ടതകൾ അനുഭവിക്കണമെന്നല്ല പ്രപഞ്ച ചൈതന്യം ഓരോ and every distraction is directly connected with the universal power എന്ന് ചിന്താതീതമായി തന്നെ വ്യക്തമാക്കുന്ന ആധുനിക ശാസ്ത്രത്തിനനുയോജ്യമായ ശാശ്വതമായ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തിനു മൂലമായ വരിയാണ് ഋഗ്വേദത്തിലെ അഞ്ചാം മണ്ഡലത്തിലെ നാൽപ്പത്തി ആറാമത്തെ അനുവാകത്തിലെ ഒന്നാമത്തെ വരിയിൽ നൽകുന്നത് അതിൽ യാഗപുരുഷന്റെ പേരോ കഷ്ടതകൾ എന്ന വാക്കോ അത് അദ്ദേഹത്തിന് നികൃഷ്ടമായി ഇങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നു ചിന്താധാരയോ അതിനകത്തില്ല എന്ന് ഓരോ ക്രൈസ്തവരും മനസ്സിലാക്കണം ഏറ്റവും കുറഞ്ഞത് ഋഗ്വേദത്തെ ഇത്രയും നികൃഷ്ടമായ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്തതിന് ഒരു കാരണവശാലും ക്ഷമ അർഹിക്കാത്ത തെറ്റ് ചെയ്തു എന്നെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തണം കോശി എബ്രഹാമിനെ പ്രജാപതിയുടെ അഞ്ചാമത്തെ ലക്ഷണം യാഗമൃഗത്തെ രൂപത്തോട് ചേർത്ത് കെട്ടണം പ്രജാപതിക്ക് കിട്ടിയ ലക്ഷണം അത്യുജ്വലമാണ് പ്രജാപതിയെ മൃഗമാക്കി മാറ്റി ഇനി യൂപത്തോട് ചേർത്ത് കെട്ടാൻ പാകത്തിന് കഴിവുള്ളവരാരാ ഉള്ളത് പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യത്തെ പിടിച്ച് കെട്ടാൻ സാധിക്കുന്ന മാനസികാവസ്ഥ അതിനൊരൊറ്റ പേരേ ഉള്ളൂ തലയ്ക്ക് സുഖമില്ല എന്നൊരവസ്ഥ അതിന് കൊടുത്തിരിക്കുന്ന സംസ്കൃത വരി ശതപഥ ബ്രാഹ്മണത്തിൽ നിന്നാണ് നവരൂതേ യൂപാത് കഥാചന ഇത് അവിടെ ഒരു യാഗം നടക്കുന്ന സീനാണ് ആ യാഗം നടക്കുന്ന സീനില് യൂപപ്രതിഷ്ഠയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് കിഴക്കുവശത്ത് യാഗപുരോഹിതനില് യജമാനായി വർത്തിക്കുന്ന വ്യക്തിയുടെ ഇരട്ടി ഉയരമുള്ള ഒരു രൂപത്തെ സ്ഥാപിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു ധ്വജസ്തംഭത്തെ സ്ഥാപിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന വരിയാണ് ഇതിനകത്ത് പല വിധത്തിലുള്ള ആഡംബര വസ്തുക്കളും കെട്ടേണ്ടതായിട്ടുണ്ട് മാവിൻ്റെ ഇലയും പ്ലാവിൻ്റെ ഇലയും എല്ലാം കെട്ടേണ്ടതായിട്ടുണ്ട് ഇപ്രകാരം യജ്ഞശാലയിൽ ധ്വജസ്തംഭം ഉയർത്തുന്ന ആ പ്രക്രിയയെ എടുത്ത് യാഗമൃഗത്തെ അതിൽ എന്ന് ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നതാണ് ഇതും ഒരു കാരണവശാലും ഒരു ലക്ഷണമായിട്ടോ യോഗ്യതയായിട്ടോ കണക്കാക്കാൻ പറ്റുമോ ആരെയെങ്കിലും പിടിച്ച് തല്ലണം ആരെയെങ്കിലും ചീത്ത പറയണം ആരെയെങ്കിലും വലിച്ചഴച്ചു കൊണ്ടുവരണം എന്നുള്ളതെല്ലാം ലക്ഷണത്തിന്റെ ഭാഗമാണോ പട്ടിയുടെയും പൂച്ചയുടെയും എലിയുടെയും എല്ലാം ലക്ഷണമുണ്ട് ആ ലക്ഷണം പറയുന്ന വേളയിൽ ഇങ്ങനെയെല്ലാം പറയാൻ സാധിക്കുമോ പട്ടിയുടെ ലക്ഷണം ഒരു കമ്പിൽ പിടിച്ചു കെട്ടുന്നതാണ് പട്ടിയുടെ ലക്ഷണം എന്ന് പറയുന്നത് ചോറ് കൊടുക്കുമ്പോൾ തിന്നുന്നതാണ് ഇതെല്ലാം ലക്ഷണത്തിന്റെ ഭാഗമായിട്ട് പറയാൻ പാകത്തിന് പ്രജാപതിയെ തരം താഴ്ത്തിയെന്ന് മാത്രമല്ല യേശുക്രിസ്തുവിനെ പോലും ഇത്രയും നികൃഷ്ടമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു യഥാർത്ഥത്തിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കൽവരിക്കുന്നിൽ അദ്ദേഹത്തിനെ ആണിയടിച്ചു കൊന്നതിനേക്കാളും കഷ്ടമായിട്ടാണ് ഈ സുവിശേഷ പ്രവ പ്രാസംഗികൻ പ്രവർത്തകൻ യേശുക്രിസ്തുവിനെ തന്നെ ഇപ്പോൾ ചെയ്യുന്നത് പ്രജാപതിയുടെ ആറാമത്തെ ലക്ഷണം യാഗമൃഗത്തിന്റെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകണം എത്ര ഉദാത്തമായൊരു ലക്ഷണമാണ് രക്തം ഇങ്ങനെ ഒഴുകി വരുന്നത് കണ്ട് ആസ്വദിക്കുന്ന കുറെ നികൃഷ്ട ജീവികൾ അവിടെ ഉണ്ടായത് കൊണ്ടല്ലേ ഇങ്ങനൊരു ലക്ഷണം കൊടുത്തത് അതിന് കോശി എബ്രഹാം കൊടുക്കുന്ന ഋഗ്വേദത്തിലെ വരി തം യജ്ഞം ബർഹിഷി പ്രൗക്ഷൻ പുരുഷം ജാതമഗ്രത ദീനദേവാ അയജന്ത സാധ്യ ഋഷയശ്ച ഋഷിവര്യന്മാരും അതുപോലെ ജ്ഞാനികളും ചേർന്ന് മനുഷ്യനിലുള്ള അജ്ഞാനമായ പശുത്വം നിറഞ്ഞ മൃഗീയ സ്വഭാവത്തെ ബന്ധിച്ച് മാറ്റി എന്ന് ഋഗ്വേദത്തിൽ പറയുന്ന വരിയാണിത് ആ പുരുഷ സൂക്തത്തില് പ്രപഞ്ച ചൈതന്യം മനുഷ്യനെ ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി അങ്ങനെയുള്ള വരിയെ എടുത്ത് അർത്ഥം കൊടുത്തിരിക്കുന്നത് നോക്കുക യാഗമൃഗത്തിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകണം ഇവിടെ രക്തം എന്ന വാക്ക് പറയുന്ന സംസ്കൃതം ഏതാ ഉള്ളത് ഒഴുകണം എന്ന വാക്ക് പറയുന്ന സംസ്കൃതം ഏതാണുള്ളത് യാഗമൃഗം എന്ന വാക്ക് പറയുന്ന സംസ്കൃതം ഏതാ ഉള്ളത് ഒരു സ്ഥലത്ത് പോലുമില്ല തം യജ്ഞം മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന ആ യജ്ഞകർമ്മത്തില് പ്രപഞ്ചപുരുഷൻ ദേവന്മാരുടെ ചൈതന്യത്തോടു കൂടി മനുഷ്യരെ ഋഷിവര്യന്മാരും ചേർന്ന് ശുദ്ധീകരിച്ചു ശുദ്ധീകരിക്കുന്ന പ്രക്രിയ അവനിലുള്ള മൃഗീയ സ്വഭാവത്തെ ഇല്ലാതാക്കുന്നതിലൂടെയാണ് സംഭവിച്ചത് അങ്ങനെ മനുഷ്യന്റെ സൃഷ്ടിയുടെ റിഫൈൻമെന്റ് എന്ന ആ പരമപവിത്രമായ കർമ്മത്തെയാണ് യാഗമൃഗത്തിന്റെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകണം എന്ന ഒരു ലക്ഷണമാക്കി മാറ്റിയിട്ട് ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്ത അർത്ഥം കൊടുത്ത് ഇല്ലാത്ത പദങ്ങളുടെ അർത്ഥമുണ്ടാക്കിയിട്ട് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ പേരിൽ ചേർക്കുകയും ചെയ്തു യേശുക്രിസ്തുവിനെ ഒരു മൃഗമാക്കി യേശുക്രിസ്തുവിനെ യൂപത്തോട് ചേർത്ത് കെട്ടി യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകണമെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ കുരിശിൽ തറയ്ക്കുന്നതിനെ ഭയപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വരാതെ മരുഭൂമിയിലൂടെ കറങ്ങി നടന്ന എന്നെ കാണിച്ചു കൊടുക്കുന്നവനെ ദുഷിച്ച വേദനിച്ച അന്നത്തെ സമൂഹം തന്നെ രക്ഷപ്പെടുത്താനില്ല എന്ന് മനസ്സിലാക്കിയ യേശു ക്രിസ്തുവിനെ ഇപ്രകാരം നീചമായിട്ട് വ്യാഖ്യാനിച്ചൊരു ലക്ഷണം കൊടുത്ത് ഭാരതീയമായ പവിത്രമായ പ്രജാപതി സങ്കല്പത്തെയും യേശുക്രിസ്തുവിനെയും കളങ്കപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്രകാരമുള്ള പ്രജാപതി യാഗത്തില് പ്രജാപതിയുടെ ഏഴാമത്തെ ലക്ഷണം യാഗപുരുഷന്റെ എല്ലുകൾ ഒന്നും മുടിക്കരുത് യാഗപുരുഷൻ എന്നുള്ളത് ഇനി മനുഷ്യനാണോ പട്ടിയാണോ ആടാണോ കൊറ്റനാടാണെന്ന് ഇദ്ദേഹം വേറെ എവിടെയോ പറഞ്ഞിട്ടുണ്ട് പ്രപഞ്ചപുരുഷൻ എന്ന പ്രജാപതി സർവത്തിൻ്റെയും സൃഷ്ടിക്കാധാരഭൂതമായ പ്രജാപതി അദ്ദേഹത്തിന് എവിടെ നിന്നാ എല്ല് അദ്ദേഹത്തിന് എവിടെ നിന്നാ രക്തം അദ്ദേഹത്തിന് എവിടെ നിന്നാ തൊലി ഇതൊന്നും അറിഞ്ഞുകൂടാ ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ് ഈ സൃഷ്ടിയിൽ ഏഴാമത്തെ ലക്ഷണം യാഗപുരുഷന്റെ എല്ലുകൾ ഒടിക്കരുത് ഇത്ര നികൃഷ്ടമായ ഒരു സ്വഭാവം എല്ലൊടിക്കരുക എന്ന പദപ്രയോഗം തന്നെ ഒരു നീചമായ പദപ്രയോഗമാണ് ഇത് പ്രജാപതിയുടെ തലയിലും അതിനുശേഷം അതിലൂടെ യേശു ക്രിസ്തുവിൻ്റെ തലയിലും കെട്ടിവെച്ചിരിക്കുകയാണ് ഇനി അതിന് കൊടുത്തിരിക്കുന്ന സംസ്കൃത വരി षड्विंशतिरस्य അനുഷ്ടോച്യാവയസ്താത് ഗാത്രം ഗാത്രമസ്യാനൂനം കൃണുതാദിത്യം അംഗാന്യേവാസ്യതന്ത്രാം അങ്കാന്യേവാശ്യ ത്രാണി പ്രീണാതി ഈ വരി ഋഗ്വേദത്തിൻ്റെതല്ല ശതപഥ ബ്രാഹ്മണത്തിൻ്റെതല്ല വ്യത്യസ്തമായ വേറൊരു പുസ്തകം ഐതരേയ ബ്രാഹ്മണത്തിൻ്റെതാണ് ഇതില് പ്രപഞ്ച ചൈതന്യത്തില് അത് അദ്ദേഹത്തിൻ്റെ പ്രപഞ്ച ചൈതന്യത്തെ മനുഷ്യരൂപത്തിൽ കാണുകയാണെങ്കിൽ സൂര്യചന്ദ്രന്മാർ ആ മനുഷ്യരൂപത്തിൻ്റെ കണ്ണുകളും ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ ക്രിയകളും അദ്ദേഹത്തിൻ്റെ എല്ലുകളും അതുപോലെ തന്നെ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും നീചമല്ലാത്ത സ്വഭാവത്തോടുകൂടി പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന വസ്തുതകളാൽ ഉണ്ടാക്കപ്പെട്ട ശരീരവുമാണ് എന്ന് പ്രപഞ്ചപുരുഷനെ കുറിച്ച് വിവരിക്കുന്നതാണ് സർവവിധത്തിലുള്ള തരംഗങ്ങളും അദ്ദേഹത്തിന്റെ ശ്രുതിമധുരമായ തന്ത്രികളിൽ നിന്ന് വരുന്നു എന്നും അതിൽ വിവരിക്കുന്നു ഈ ഐതലേയ ബ്രാഹ്മണത്തിലെ വിവരണത്തെയാണ് കൂശി എബ്രഹാം യാഗപുരുഷന്റെ എല്ലുകളൊന്നും ഒടിക്കരുത് എന്ന് ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് ഇനി പ്രജാപതിയുടെ എട്ടാമത്തെ ലക്ഷണം യാഗമൃഗത്തിന്റെ തോൽ കീറരുത് ഏതായാലും കോശി എബ്രഹാം ഒരു കാര്യം വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട് യേശുക്രിസ്തുവിനെ യാഗമൃഗമാക്കി ശരിക്കുള്ള ഒരു മൃഗമാക്കി കഴിഞ്ഞിട്ടുണ്ട് എട്ടാം അധ്യായത്തിൽ എട്ടാമത്തെ ലക്ഷണത്തിൽ വരുമ്പോൾ ഏകഥാ അശ്യത്വജമാച്യതാത് ഐതരേയ ബ്രാഹ്മണത്തിലെ വരിയാണത് പ്രപഞ്ച ചൈതന്യത്തിന്റെ തന്നെ വിവരണമാണ് ഇവിടെയും നൽകുന്നത് ഒരൊറ്റ രൂപത്തിൽ മാത്രം വർത്തിക്കുന്നു എന്ന് ചിന്തിക്കാവുന്ന ഒരു രൂപമാണ് അദ്ദേഹത്തിനുള്ളത് അത് നിറഞ്ഞിരിക്കുന്ന ഒരു ആവരണമായിട്ട് വർത്തിക്കുന്നു പ്രപഞ്ചം മുഴുവനും എന്ന് പറയുന്നതിനെയാണ് യാഗമൃഗത്തിൻ്റെ തോൽ കീറരുത് എന്ന് പറയുന്നത് അതിൽ യാഗമൃഗം എന്നൊരു വാക്കേ ഉപയോഗിച്ചിട്ടില്ല കീറരുത് എന്ന വാക്കേ ഉപയോഗിച്ചിട്ടില്ല യേശുക്രിസ്തുവിന് യോജിക്കുന്ന വിധത്തിൽ ഒരു ലക്ഷണമുണ്ടാക്കാൻ വേണ്ടി ഇപ്രകാരം ഒരു വരി അപ്പുറത്തും ഇപ്പുറത്തും തൊടാതെ ഏറ്റെടുത്തതിന് ശേഷം അതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് യാഗമൃഗത്തിൻ്റെ തോൽ ഒരു കേടും കൂടാതെ മുറിക്കാതെ മുഴുവനായി ഒന്നായി ഊരിയെടുക്കണം ഇത്രയും നികൃഷ്ടമായ കർമ്മങ്ങൾ ഈ ഭാരതത്തിൽ ചെയ്യുകയില്ല ഈശ്വര എന്ത് നീചമാണ് ഇത് ചെയ്യുന്നത് അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ബൈബിളിലെ തുല്യമായ വരി എൻ്റെ സങ്കീർത്തനം രണ്ട് രണ്ട് പതിനെട്ട് എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു ഇതും യാഗമൃഗത്തിന്റെ തോൽ കീറരുത് എന്ന വരിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ വസ്ത്രവും അങ്കിയുമാണോ തോലെന്ന് പറയുന്നത് ഏത് രീതിയിലാണ് ഇത് തമ്മിൽ ബന്ധിപ്പിക്കാൻ സാധിക്കുക ഒരു കെട്ടുകഥയുണ്ടാക്കി അതിന് പാകത്തിന് കുറെ വരികൾ പല പുസ്തകത്തിൽ നിന്നെടുത്ത് അത് കെട്ടുകഥയുടെ കഥാപുരുഷനായ യേശുക്രിസ്തുവിലേക്ക് അർപ്പിച്ചപ്പോൾ നിന്ദ്യമായി ചിത്രീകരിക്കപ്പെട്ടത് ആരാധ്യ പുരുഷനായ യേശുദേവനാണ് എന്ന് നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് അങ്കി ഈറരുത് തൊലി മുറിയരുത് എല്ലൊടിയരുത് എന്നീ ലക്ഷണങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു പ്രജാപതിയെ ഭാരതീയർ സൃഷ്ടിച്ചിരുന്നു എങ്കിൽ പതിനായിരത്തഞ്ഞൂറ് വർഷമായിട്ട് ഹിന്ദു ധർമ്മം ഭാരതത്തിൽ നിലനിൽക്കുകയില്ലായിരുന്നു പത്തറുപത് വർഷം പോലും യൂറോപ്പിലും കാനഡയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും നിലനിൽക്കാതിരിക്കാൻ ക്രിസ്തുമതത്തിന് സാധിച്ചത് ആ ക്രിസ്തുമതം അവിടെ നിന്ന് വേരോടെ പിഴുതെറിയപ്പെട്ടതിന് കാരണം ഇപ്രകാരം കഥകൾ എഴുതിയത് കൊണ്ട് തന്നെയാണ് ആ കഥകളിൽ ശാസ്ത്രമില്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് പക്ഷെ ഭാരതത്തിലെ പ്രപഞ്ച സങ്കല്പത്തെ മുട്ടനാടിനോടും കുഞ്ഞാടിനോടും യാഗപുരുഷനോടും തൊലി കീറരുത് എന്നതിനോടും എല്ലൊടിയരുത് എന്ന് പറയുന്നതിലൂടെയും ഇത്രയും ഉജ്ജ്വലമായ ഗ്രന്ഥത്തെ അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല അപഹാസ്യമായി ചിത്രീകരിക്കാൻ തയ്യാറായ പോലെ ഉള്ളവരുടെ കർമ്മം കൊണ്ടാണ് ഭൂമുഖത്ത് ഇന്ന് പള്ളിയിലേക്ക് പോകാൻ ആളില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നത് അത് ഭാരതീയരെ പറ്റിച്ച് കുറെ പള്ളികൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു ക്രൂശീകരണമാണ് ഈ പ്രജാപതി യാഗം എന്ന സങ്കല്പം തന്നെ പ്രജാപതിയുടെ ഒമ്പതാമത്തെ ലക്ഷണം യാഗമായി ദഹിപ്പിക്കപ്പെട്ട ശേഷം വീണ്ടും ജീവിക്കണം യാഗമായി ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ഏതൊരു വസ്തുവും സോഡിയം ഓക്സൈഡും പൊട്ടാസ്യം ഓക്സൈഡും ഫോസ്ഫറസ് ഓക്സൈഡും കാൽസ്യം ഓക്സൈഡുമായി മാറും അതിൽ ഏത് മനുഷ്യനെ എടുത്ത് തീയിലിട്ടാലും ഏത് വൃക്ഷത്തെ എടുത്ത് തീയിലിട്ടാലും ഏത് തരത്തിലുള്ള ഇലകളെ എടുത്ത് തീയിലിട്ടാലും അതിൽ നിന്നൊന്നും ഒരു ചുക്കും തിരിച്ചു വരികയില്ലെന്ന് മാത്രമല്ല അത് വെറും ചാരമായി തീരും അതാണ് നമ്മൾ സാധാരണ പറയുന്ന ചാരം വെണ്ണീറ് എന്ന് പറയുന്നത് ഭസ്മമാക്കുക എന്ന വാക്ക് ആ ഭസ്മത്തിൽ നിന്ന് ആരും തിരിച്ചു വരികയുമില്ല അത് ഏത് ഈശ്വരൻ വിചാരിച്ചാലും സാധ്യവുമല്ല യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ മരിച്ചതിന് ശേഷം വന്നതല്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ ബയോകെമിക്കലി മരിച്ചു കഴിഞ്ഞാൽ പുനർജീവിക്കാൻ സാധ്യമല്ല യേശുക്രിസ്തു പുനരായിട്ട് വരാൻ കാരണം അദ്ദേഹം മരിച്ചിരുന്നില്ല ബോധം കെടുക മാത്രമേ ചെയ്തുള്ളൂ എന്ന് അനവധി പുസ്തകങ്ങളിലൂടെ വിവരണങ്ങൾ നൽകിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ കയ്യിലും കാലിൽ നിന്നും കുറെ അധികം രക്തം പോയാൽ ഏതു മനുഷ്യനും ബോധം നഷ്ടപ്പെടും എന്നുള്ളത് വസ്തുത മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെയും ബോധം നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിനെ പിടിച്ച് കല്ലറയ്ക്കകത്തിട്ടപ്പോൾ കുറെ കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായും ബോധം തിരിച്ചു കിട്ടി അദ്ദേഹം അവിടെ നിന്ന് ഇനിയും തന്നെ ആരും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് എഴുന്നേൽക്ക് പോവുക മാത്രമാണ് ചെയ്തത് അത് വസ്തുതയായിരിക്കാം ശാസ്ത്രീയമായിരിക്കാം വിശ്വസനീയവുമായിരിക്കാം പക്ഷേ അദ്ദേഹത്തെ പോലെ ബലിമൃഗത്തിനെ കൊണ്ടുവന്ന് തീയിലിട്ടതിന് ശേഷം അത് പുനർജീവിക്കണം എന്ന് പറഞ്ഞാൽ ഏത് യുക്തിക്ക് നിരക്കുന്നതാണത് അത് ഏത് ഗ്രന്ഥത്തിലാ ഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് പ്രജാപതിയുടെ ലക്ഷണത്തിലെ ഒൻപതാമത്തെ ലക്ഷണമായ യാഗമായി ദഹിപ്പിക്കപ്പെട്ട ശേഷം വീണ്ടും ജീവിക്കണമെന്ന വരിക്ക് സംസ്കൃതത്തിലെ ഒരു ഉദ്ധരണിയും കോശി അബ്രഹാം കൊടുത്തിട്ടില്ല മറിച്ച് ഋഗ്വേദം പുരുഷ സൂക്തത്തിലെ പ്രജാപതി യാഗവർണ്ണനയില് പതിമൂന്ന് പതിനാല് മന്ത്രങ്ങളിൽ യാഗാനന്തരമുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ സൂചന കാണാം ഒരു സൂചനയും അതിനകത്തില്ല പുരുഷ സൂക്തം പഠിച്ച വേദങ്ങൾ പഠിച്ചു എന്ന് പറയുന്ന സംസ്കൃതത്തിൽ ശാസ്ത്രി എന്ന് ബിരുദമുണ്ട് എന്ന് ആർച്ച് ബിഷപ്പ് പറയുന്ന കോശി അബ്രഹാമിന് എന്തുകൊണ്ടാണ് ആ മന്ത്രവും ഇവിടെ എഴുതാൻ സാധിക്കാതെ പോയത് അങ്ങനെ ഒരു മന്ത്രമേ അതിനകത്തില്ല പുനർജീവിക്കുക എന്നൊരു വസ്തുത പോലും അതിനകത്തില്ല പിന്നെ അദ്ദേഹം കുറച്ചുകൂടി പറയുന്നത് ബൃഹദാരണ്യ ഉപനിഷത്താണ് അത് അത്യത്ഭുതകരമായ വസ്തുത ഈ ഗ്രന്ഥങ്ങളൊന്നുമായി ബന്ധമില്ലാത്ത ഒരു ഉപനിഷത്തിൽ നിന്നെടുത്തിരിക്കുന്ന വരിയാണ് അത് പിന്നീട് വ്യാഖ്യാനിക്കുന്നുണ്ടാകും കാരണം വേദമന്ത്രങ്ങളെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് അടുത്തൊരു പ്രഭാഷണം നടത്തുന്നുണ്ട് അതിൽ ഇതെല്ലാം കൂടി വിവരിക്കുന്നുണ്ടാകും അതുകൊണ്ട് യാഗമായി ദഹിപ്പിക്കപ്പെട്ട ശേഷം പുനർജീവിക്കണം എന്ന് പറയുന്ന വരിക്ക് ഭഗവത്ഗീത എന്ന ഇതിഹാസത്തിലെ അപ്പുറത്തും ഇപ്പുറത്തും തൊടാത്ത രണ്ട് വാക്കുകൾ ഉപയോഗിച്ച് കോശി എബ്രഹാം ന്യായീകരിക്കുന്നത് ധ്രുവം ജന്മമൃതസ്യ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്രത്തിലെ അർജുനനോട് പറഞ്ഞൊരു വരിയാണ് ഋഗ്വേദത്തിലെ പുരുഷസൂക്തവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് ജാതസ്യ ഹി ധ്രുവോർ മൃത്യു ധ്രുവം ജന്മമൃതസ്യ തസ്മാത് അപരിഹാര്യർത്ഥേ നത്വം ശോചിത്തുമർഹതി എന്ന വരിയെടുത്ത് തൽക്കാലം അവനവന്റെ കഥയ്ക്ക് പിൻബലം നൽകുന്ന കോശി എബ്രഹാമെ അങ്ങയെയാണ് ആദ്യമായി വണങ്ങേണ്ടതും പൂജിക്കേണ്ടതും ഇല്ലാത്ത കെട്ടുകഥയ്ക്ക് കിട്ടാത്ത വരികൾ ഉപയോഗിച്ച് ന്യായീകരണം കണ്ടെത്തിയതിന് അങ്ങക്ക് നമോവാകം ദുഃഖത്തോടു കൂടിയാണെങ്കിലും പറയണം കാരണം എത്രയധികം കാലം ചെലവഴിച്ചാണ് അങ്ങേ അങ്ങ് ഈ നികൃഷ്ടമായ വരികള് നികൃഷ്ടമായി ഉദ്ധരിച്ച് ഉണ്ടാക്കിയെടുത്തത് എന്നറിഞ്ഞുകൂടല്ലോ ഇനി പ്രജാപതിയുടെ പത്താമത്തെ ലക്ഷണം യാഗമൃഗത്തിന്റെ മാംസം ഭക്ഷിക്കണം അത് അതിനേക്കാളും കുഴപ്പമായിട്ടുള്ള വസ്തുത യേശു ക്രിസ്തുവിനെ കുരിശിൽ നിന്ന് താഴെ ഇറക്കി അദ്ദേഹത്തിന്റെ മാംസം ആരെങ്കിലും ഭക്ഷിച്ചതായിട്ട് ബൈബിളിൽ പറയുന്നില്ല അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഇറ്റിറ്റ് വീണ രക്തം ആരും കുടിച്ചതായിട്ട് പറയുന്നില്ല അദ്ദേഹത്തിന്റെ ശരീരവും ആരും തിന്നതായിട്ട് പറയുന്നില്ല അതിപ്പോൾ പലരും ചെയ്യാറുണ്ട് അദ്ദേഹത്തിന്റെ രക്തം ഉപയോഗിച്ച് തൻ്റെ പാപം കഴുകിക്കളയുക ഭാരതീയ സങ്കല്പത്തിൽ ഏറ്റവും നികൃഷ്ടമാണ് അവനവൻ ചെയ്ത തെറ്റിൻ്റെയും കുറ്റത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും പാപം അവനവൻ അനുഭവിച്ചു തീരണം അത് വേറെ വല്ലവരുടെയും തലയിൽ വെച്ച് കിട്ടുന്നത് നികൃഷ്ടവും നീചവും നിന്ദ്യവുമായ ഒരു മാനസിക രോഗമാണത് അതുകൊണ്ട് ഇപ്രകാരം ഒരു പാപഭാരം മറ്റുള്ളവന്റെ രക്തം കൊണ്ട് കഴുകിക്കളയുക എന്ന ചിന്ത ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ട ഈശ്വരീയ സങ്കല്പത്തിലുള്ള ശ്രീകൃഷ്ണന്റെയും ശ്രീരാമന്റെയും ഈശ്വരന്മാരുടെയും ശരീരം തിന്നുക രക്തം കുടിക്കുക ഇതെല്ലാം ഒരു തരത്തിലും യുക്തിക്ക് യോജിക്കാത്തതാണ് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന എൻ്റെ അമ്മയുടെ മാതൃദേവോ ഭവ എന്ന് പറയുന്ന എൻ്റെ അമ്മയുടെ ശരീരം ഞാൻ തിന്നാൽ എങ്ങനെയിരിക്കും അത് സിംബോളിക്കായി തിന്നാൽ പോലും എങ്ങനെയിരിക്കും അത്രയും നികൃഷ്ടമായ ഭാവമാണ് അങ്ങനെ ഒരെണ്ണം പ്രജാപതിയുടെ ലക്ഷണമായി ചേർത്തിട്ടുണ്ട് മറ്റു പല ലക്ഷണങ്ങളും എടുത്തിരിക്കുന്നത് ഋഗ്വേദം ശതപഥ ബ്രാഹ്മണം ഐതരേയ ബ്രാഹ്മണം ബൃഹദാരണ്യക ഉപനിഷത്ത് വ്യത്യസ്ത ഗ്രന്ഥങ്ങൾ ഈ ലക്ഷണം എടുത്തിരിക്കുന്നതാകട്ടെ ഭഗവത്ഗീതയിൽ നിന്ന് എങ്ങനെയായി ഇതൊരു മനുഷ്യന് സാധിക്കുക ബുദ്ധിസ്ഥിരതയുള്ള ഒരു മനുഷ്യൻ പല പുസ്തകത്തിൽ നിന്നും എടുത്ത് തൻ്റെ ദുർവ്യാഖ്യാനത്തെ ന്യായീകരിക്കുന്നു എന്ന് മാത്രമല്ലേ പറയാൻ സാധിക്കുള്ളൂ അതിൻ്റെ വരികള് യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം ഭഗവത്ഗീത നാലാം അധ്യായം മുപ്പത്തൊന്നാമത്തെ വരിയില് പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ബയോകെമിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതായ സൃഷ്ടി ഡോക്ടർ സിറിൽ പൊന്നമ്പെരുമായി എന്ന നോബൽ ശാസ്ത്രത്തിന് പേരിനർഹനായ വ്യക്തി ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീതയിലെ വിശ്വാകാരം എന്ന വിശ്വരൂപ ദർശന യോഗാധ്യായത്തിൽ നിന്ന് എടുത്തു തന്നെയാണ് ആ പ്രപഞ്ച ചൈതന്യത്തിന്റെ manipulation because of the lightning because of the thunder because of the heat energy because of the water hydrostatic force എല്ലാം ഉപയോഗിച്ച് കാർബണും ഹൈഡ്രജനും നൈട്രജനും ഒരുമിച്ച് ചേർന്ന് പ്രോട്ടീൻ മോളിക്യൂളുകളും പ്രോട്ടീനുകൾ ഒരുമിച്ച് ചേർന്ന് പോളിപെപ്റ്റൈഡുകളും പോളിപെപ്റ്റൈഡുകൾ ഒരുമിച്ച് ചേർന്ന് വൈറസും അവയുടെ പരിണാമത്തിലൂടെ ബാക്ടീരിയയും അമീബായും ഉണ്ടായി എന്ന ആ സിദ്ധാന്തം പറയുമ്പോൾ ആ പ്രപഞ്ചത്തിലെ സർവതും സൃഷ്ടിച്ചത് പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഇപ്രകാരമുള്ള ബയോകെമിക്കൽ യജ്ഞത്തിലൂടെയാണ് ആ യജ്ഞത്തിലൂടെ ലഭിച്ച സാധനങ്ങളാണ് മനുഷ്യൻ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് അത്യധികം ശാസ്ത്രീയമായിട്ട് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞ വരിയെയാണ് ദുർവ്യാഖ്യാനം ചെയ്ത് യാഗമൃഗത്തിൻ്റെ മാംസം ഭക്ഷിക്കണമെന്ന് നികൃഷ്ടമായൊരു വ്യാഖ്യാനം കൊടുത്തത് അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന അർത്ഥം അതേപോലെ വായിക്കാം യാഗമൃഗത്തിൻ്റെ അവശിഷ്ടമായ മാംസം ഭക്ഷിക്കുന്നവൻ പരമാത്മാവിൽ ചെന്നു ചേർന്ന് നിത്യത അനുഭവിക്കുന്നു എവിടെയാ ഇതെല്ലാം യാഗമൃഗത്തിന്റെ വാക്ക് പറഞ്ഞിരിക്കുന്നത് മാംസ യാഗമൃഗം എന്നൊരു വരി പോലും അവിടെ ഇല്ല മാംസം എന്നൊരു വരി പോലും അവിടെ ഇല്ലാതെ ഇപ്രകാരം ദുർവ്യാഖ്യാനം ചെയ്ത് പത്ത് ലക്ഷണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ഇതാ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു അത്രേ നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് ഒരു ദൈവവും ഒരു ദൈവപുത്രനും ലോകത്തിൽ ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്തൊരു വരിയാണ് സത്യത്തിൽ ഈ വരിയുടെ അർത്ഥം അമേരിക്കയിലെ fact finding society of Christianity എന്നൊരു സംഘടന കണ്ടുപിടിച്ചിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി അൻപത് വരികൾ ബൈബിളില് യേശു ക്രിസ്തു പറഞ്ഞു എന്ന് പറഞ്ഞ് ചേർത്തിട്ടുണ്ട് അവർ ഗവേഷണം നടത്തി പറഞ്ഞത് യേശു ക്രിസ്തു പറയാൻ സാധ്യതയുള്ളത് നാനൂറ്റി ഇരുപത് വരികൾ മാത്രമാണ് ബാക്കിയുള്ളതെല്ലാം യേശു ക്രിസ്തു പറഞ്ഞു എന്ന് വരുത്തി തീർത്ത് ബൈബിളിൽ എഴുതി ചേർത്തതാണ് അല്ലാതെ യേശു ക്രിസ്തു അത് പറയില്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ സ്വബോധമുള്ള മനുഷ്യന് പറയാൻ സാധിക്കുമോ മനുഷ്യനെ തിന്നണം മനുഷ്യന്റെ രക്തം കുടിക്കണം എന്നെല്ലാം ഒരു കാരണവശാലും സാധിക്കുകയില്ല അന്ധവിശ്വാസം എന്ന് മാത്രമല്ല പ്രാകൃതം എന്ന് മാത്രമല്ല ഒരു ആഹ്വാനമാണ് അത് ചെയ്തിരിക്കുന്നത് ഇനി അഥവാ അത് ശരിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഗോതമ്പുണ്ടയും വീഞ്ഞും കഴിക്കുകയൊന്നുമല്ല ശരീരം തന്നെ തിന്നുകയും രക്തം തന്നെ കുടിക്കുകയുമാണ് ചെയ്യേണ്ടത് കാരണം എല്ലാത്തിനും താരതമ്യം ചെയ്ത് അവസാനിപ്പിക്കാൻ സാധ്യമല്ലല്ലോ ഇപ്രകാരം പത്ത് വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളിൽ നിന്നെടുത്ത പത്ത് വരികൾ തലങ്ങും വിലങ്ങും തുടക്കവും അവസാനവും പറയാതെ അവനവൻ മെനഞ്ഞെടുത്ത കഥയ്ക്ക് സപ്പോർട്ടിംഗ് ആയിക്കൊണ്ട് കുറേ വരികളെടുത്ത് അവനവന് തോന്നിയ രീതിയിലുള്ള അർത്ഥം കൊടുത്ത് ഇല്ലാത്ത പദങ്ങളുടെ വ്യാഖ്യാനം കൊടുത്ത് എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തിന് കോശി എബ്രഹാം പറയുന്നത് അദ്ദേഹത്തിന് ആവേശം നൽകിയത് ലേറ്റ് വൈയാകരണ മഹാ മഹോപാധ്യായ ശ്രീ കെ വാസുദേവൻ നായർ പ്രിൻസിപ്പാൾ പൗരസ്ത്യ കലാലയം എന്നാണ് എവിടത്തെ പൗരസ്ത്യ കലാലയമെന്നോ ഈ വാസുദേവൻ നായർ ആരാണെന്നോ മഹാമഹാബോധ്യായ എന്നൊരു ത്യായ ഉണ്ടായിരുന്നു എന്നോ ഒന്നും വ്യക്തമല്ല ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങ് ഈ കോശി എബ്രഹാമിന് ഇങ്ങനെ ഒരു അനുഗ്രഹം നൽകിയിട്ടുണ്ടോ ഭാരതീയ ഗ്രന്ഥങ്ങൾ മുഴുവനും ദുർവ്യാഖ്യാനം ചെയ്യാൻ എന്ന് ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കുകയോ നേരിട്ട് കണ്ട് ചോദിക്കുകയോ ചെയ്യാൻ സാധിക്കാത്ത വിധം അദ്ദേഹം ഈഹലോകത്തിൽ നിന്ന് പോയിരിക്കുന്നു ഏതായാലും അപ്രകാരം ഒരു മുൻകൂർ ജാമ്യമെടുത്തത് നല്ലതാണ് മരിച്ചുപോയ വ്യക്തിയുടെ പേര് കൊടുത്താൽ ആരന്വേഷിച്ചു പോയാലും യാഥാർത്ഥ്യം കിട്ടുകയില്ലല്ലോ കൂടാതെ ഈ പുസ്തകത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ആർച്ച് ബിഷപ്പ് വിവരിക്കുന്നത് കൂടാതെ മറ്റു പലരും വിവരിച്ചിട്ടുണ്ട് അവരാരും തന്നെ ഭാരതീയ സംസ്കൃതിയുടെ ആധാരമായ വേദങ്ങളോ ഉപനിഷത്തുക്കളോ ബ്രാഹ്മണങ്ങളോ കണ്ടവരു പോലുമല്ല ഇതിൽ പറയുന്ന പല ഗ്രന്ഥങ്ങളും ഇന്ന് കേരളത്തിൽ ലഭ്യവുമല്ല ഇപ്രകാരം ഹിന്ദുവിൻ്റെ അജ്ഞത മുതലെടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ ആ ധർമ്മത്തെയും ധാർമ്മിക ഗ്രന്ഥങ്ങളെയും എപ്രകാരം ദുർവ്യാഖ്യാനം ചെയ്താലും ഒരു കാരണവശാലും ആരും ചോദിക്കുകയില്ല എന്ന ഉറച്ച തെറ്റിദ്ധാരണയോടുകൂടി മാത്രമാണ് ഇങ്ങനെയുള്ളൊരു ദുർവ്യാഖ്യാനം എഴുതുവാൻ കോശി എബ്രഹാമിനെ പോലെയുള്ളവർക്ക് ധൈര്യം കിട്ടിയത് ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് മറ്റു പലരും പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട് പല ക്രൈസ്തവ കോളേജുകളിലെയും മാഗസീൻസ് നോക്കിയാൽ അറിയാം ബി എയും പ്രീ ഡിഗ്രിയും പഠിക്കുന്ന കുട്ടികള് പ്രജാപതിയുടെ ലക്ഷണം എഴുതിയിട്ട് ശതപഥ ബ്രാഹ്മണത്തിൽ അങ്ങനെയുണ്ട് ചാന്തോക്യ ബ്രാഹ്മണത്തിൽ ഇങ്ങനെയുണ്ട് പ്രൗഢ ബ്രാഹ്മണത്തിൽ അപ്രകാരമുണ്ട് ഭഗവത്ഗീതയിൽ ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് ഈ കൊലപാതകം നടത്തുന്നത് എന്നറിഞ്ഞുകൂടാ ഒരേ നുണ ഒരേ തെറ്റ് പല പ്രാവശ്യം ചെയ്ത് അത് സത്യമാണെന്നും ശരിയാണെന്നും വരുത്തി തീർക്കാനുള്ള ഒരു കുൽസിത ശ്രമത്തിൻ്റെ ഭാഗം മാത്രമല്ലേ ഇത് യഥാർത്ഥത്തിൽ സെൻറ് തോമസിന് പോലും അറിയാത്ത അദ്ദേഹം കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം കുരിശു കൊണ്ടുവന്ന് ശബരിമലയിൽ വെച്ചു എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ ആ കെട്ടുകഥയുടെ പരിണതമായ ഉദ്ദേശവും ശബരിമലയിൽ വരുന്ന ഹിന്ദുക്കളെ പള്ളിയിലേക്ക് കൊണ്ടുപോവുക നിലയ്ക്കൽ പള്ളിയിലേക്ക് കൊണ്ടുപോവുക എന്ന് മാത്രമാണ് ശബരിമല മേശാന്തിയെ പള്ളിയിലേക്ക് കൊണ്ടുപോയതിൻ്റെയും ഉദ്ദേശം അദ്ദേഹം പറയാത്ത വരികൾ അദ്ദേഹം പറഞ്ഞു എന്ന് വായിലൂടെ മറ്റു ഭാഷയിൽ പറഞ്ഞ് ഡബ് ചെയ്ത വീഡിയോ കാസറ്റ് കർണാടകയിലും തമിഴ്നാടിലും ആന്ധ്രാപ്രദേശിലും പ്രചരിപ്പിച്ച് ധർമ്മശാസ്താവിനേക്കാളും ശ്രേഷ്ഠൻ യേശുക്രിസ്തുവാണെന്ന് ആ ധർമ്മശാസ്താവിനെ പൂജിക്കുന്ന നമ്പൂതിരി പറഞ്ഞിട്ടുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള കുൽസിത സമത്തിൻ്റെ ഭാഗമാണ് ഇരുന്നൂറ്റൻപത് വർഷം ഭാരതം ഭരിച്ച് പരസ്പരം വിഘടിപ്പിച്ചുകൊണ്ട് ഭരണം നടത്തിയിട്ട് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ചിന്താധാരയിലൂടെ ഭാരതത്തിലെ ഹിന്ദുക്കളെ നികൃഷ്ടമായി ഭരിച്ചതിൻ്റെ തെറ്റിദ്ധരിപ്പിച്ച് വഞ്ചിച്ച് ചതിച്ച് ഭരിച്ചതിൻ്റെയും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതിൻ്റെയും തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെയും തുടർച്ച മാത്രമല്ലേ ഈ ഭാരതീയ ചിന്താധാരയിലൂടെ ജോസഫ് പടിഞ്ഞാറേക്കര പറഞ്ഞതുപോലെ ഇന്ത്യക്കാർക്ക് പാശ്ചാത്യമായ ഭാരതീയ ചിന്താധാര ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കാത്ത ബൈബിളിലെ കഥകൾ ഭാരതീയ ഗ്രന്ഥങ്ങളിലൂടെ പറഞ്ഞുകൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് മതം മാറ്റുക ക്രിസ്ത്യാനികളുടെ എണ്ണം കൂട്ടുക എന്ന ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്രയും അധികം പണിപ്പെട്ട് ഭാരതീയമായ എല്ലാം അത് ബൈബിളിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പരസ്പരം വിരുദ്ധങ്ങളായ വരികളെടുത്ത് ലാഘവത്തോടുകൂടി അവയെ വളരെ ശ്രേഷ്ഠമാണെന്ന് വരുത്തി തീർക്കാവുന്ന രീതിയിൽ പ്രദർശിപ്പിച്ച് സംസ്കൃത വരികൾക്ക് ബൈബിളിലെ വരികൾ വ്യാഖ്യാനമായി കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ് ഭാരതീയമായ ഗ്രന്ഥങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് ഹിന്ദുക്കളെ കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് മതം മാറ്റാൻ പറ്റാത്തതിൻ്റെ കാരണം ഭാരതീയ സംസ്കൃതി സനാതനമാണ് അത് എളുപ്പത്തിൽ മാറ്റാൻ സാധ്യമല്ലാത്തതാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ വിഷം അതിനകത്തു കൂടെ കൊടുത്താൽ കുടുംബത്തിനകത്ത് കയറി കുടുംബഛിദ്രമുണ്ടാക്കുക എന്നതുപോലെ ഈ ഭാരതീയ ഗ്രന്ഥങ്ങളുടെ അകത്ത് ഇപ്രകാരം ബിബ്ലിക്കൽ വിഷയങ്ങൾ പറഞ്ഞു പറയുന്നുണ്ട് എന്ന് വരുത്തി തീർത്ത് തെറ്റിദ്ധരിപ്പിച്ച് അവരെ അന്ധവിശ്വാസത്തിന്റെ വഴികളിലൂടെ കൊണ്ടുപോയി മതം മാറ്റാനുള്ള ഈ പന്ഥാവ് തെറ്റാണ് സത്യമേവ ജയതേ എന്ന ഭാരതത്തില് ഒരിക്കൽ ജനങ്ങൾ സത്യം തിരിച്ചറിയുമ്പോൾ അവർക്ക് അബദ്ധം പറ്റിയതായി മനസ്സിലാക്കി അവര് ഈ നിങ്ങളുടെ ചിന്താധാര ഉപേക്ഷിച്ച് തിരിച്ചു വരും പതിനായിരങ്ങൾ തിരിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് നുണ പ്രചരിപ്പിച്ച് കള്ളത്തരം പ്രചരിപ്പിച്ച് മതം മാറ്റത്തിനു വേണ്ടി ശ്രമിക്കരുതേ എന്ന് മാത്രം അപേക്ഷിക്കുന്നു